പാദപാഠം തമീം അഗ്രുവ ധമന്തി ബാകുരന്ധൃതിം ത്രിധാതു വാരണം മധു തമീം അഗ്രുവ ധമന്തി ബാകുരന്ധൃതിം ത്രിധാതു വാരണം മധു തമീം അഗ്രുവ ധമന്തി ബാകുരന്ധൃതിം ത്രിധാതു വാരണം മധു